Uh... uh, धीमहि यो न प्राचोदया तत्सविधर्वेण Hare प्रातिरक्ष सिधेधता ആദ്യമായിട്ട് പറഞ്ഞത് हा क्या संयत्का Yeah. الله ơi huynh na ya mi hơi hơi thở ra ra nhẹ ra hơi dấu nở vào dấu nở vào dấu nở vào tất cả mà tha đi cha di gia Rama Rama Yeah. साहि मङ्ग सुस्तिन इन्द्रो वृद्धस्रवा सुस्तिन पूषा विश्ववेदाः सुस्तिनस्तार्क्ष्यो अरिष्टनेमि स्वस्तिनो बृहस्पतिर्ददातु ॐ स्वस्तिनो बृहस्पतिर्दधाय त्रिंशदक्षरा सुभवति त्रिंशद्देवता देवतास्ये प्रतिष्ठाय उत्तिष्ठन्ति ദേവതാസ്വേ പ്രതിഷ്ഠായ ഉത്തിഷ്ഠന്തി राजापद्यं वैवामदेव्यं गजावदावेव प्रतिष्ठाय उत्तिष्ठन्ति अशो वैवामदेयं वसुस्वेव प्रतिष्ठाय उत्तिष्ठन्ति शान्तिर्वैवामदेव्यं शान्तावेव प्रतिष्ठाय उत्तिष्ठन्ति ॐ शान्ति शान्ति शान्तिः ॐ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതഭൂമിയിൽ ഉത്ഭവിച്ച സപ്തസ്വരാന്തർഗതമായ സംഗീതത്തിന് ആധാരഭൂതമായിരുന്ന ചൈതന്യം സാമവേദമാണ് ശാഖോപശാഖകളായി വളർന്ന സാമവേദം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ വേദാനാം സാമവേദോസ്മി പ്രപഞ്ച ചൈതന്യത്തിൽ ഈശ്വരനെ ഈശ്വര ചൈതന്യത്തെ ദർശിച്ച ഭാരതീയർ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തീനഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന എന്ന മന്ത്രത്തിൻ്റെ പ്രായോഗിക തലത്തിലുള്ള കർമ്മകാന്ഡം അനുഷ്ഠിച്ചപ്പോൾ അവർ നടത്തിയ യാഗകർമ്മങ്ങൾക്ക് മനുഷ്യനെ സാമൂഹിക ബന്ധത്തിൽ കോർക്കുവാൻ വേണ്ടി സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുമിച്ച് ചേർത്ത് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഉജ്ജ്വലങ്ങളായ യാഗങ്ങളിൽ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമായ സവിതാവും സുബ്രഹ്മണ്യനും സൂര്യനും ഗ്രഹങ്ങളും അതുപോലെ തന്നെ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും പറയുന്ന നൂറുകണക്കിന് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ദേവതകളും പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമ്മുടെ പൂർവീകാചാര്യന്മാർ വിശ്വസിച്ചിരുന്നു ഒരു പക്ഷേ പ്രപഞ്ച പ്രതിഭാസത്തിൽ ഓരോ പ്രതിഭാസത്തിനും ഈശ്വരീയ നാമം നൽകിയതാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് നിരുക്ത ഗ്രന്ഥത്തിലൂടെ പഠനം നടത്തുന്നവർക്ക് വ്യക്തമാകും ആ പ്രപഞ്ച ചൈതന്യത്തിൽ ഇന്ദ്രനും ചന്ദ്രനും സോമനും എല്ലാവരുമുണ്ട് അവർക്കു വേണ്ടി യജ്ഞശാലയിൽ നടത്തുന്ന ഹവനങ്ങൾക്ക് ഘൃതവും അതുപോലെ തന്നെ പാലും അതുപോലെ തന്നെ തൈരും ഹവിസും പഴങ്ങളും എല്ലാം നൽകി മനുഷ്യന് സംതൃപ്തി നേടുന്നതിന് വേണ്ടിയുള്ള മാർഗം ഏതാണോ സമൂഹത്തിനെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള മാർഗം മാർഗമേതാണോ ആ മാർഗം ഒരുമിച്ച് ആത്മീയതയുടെയും ശാസ്ത്രീയതയുടെയും പിൻബലത്തോടുകൂടി അനുഷ്ഠിച്ചപ്പോൾ ആ ചൈതന്യത്തിന് സംതൃപ്തി നൽകുവാൻ വേണ്ടി യാഗശാലയിൽ ഉദ്ഘാതാവ് സാമഗാനം ആലപിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത് അതിപ്രഗത്ഭരായ വേദപണ്ഡിതന്മാർ സഹസ്രാബ്ദങ്ങളായി മെനഞ്ഞെടുത്ത സംഗീതത്തിൻ്റെ സപ്തസ്വരത്തിൻ്റെ വേദത്തിൻ്റെ നാട്യശാസ്ത്രത്തിൻ്റെ ആധാരശിലകൾ മൂന്നാമത്തെ വേദമായ സാമവേദത്തിൽ അന്തർലീനമായിരിക്കുന്നു സാമവേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അത്രയും ഉജ്ജ്വലമായ സാമഗാനങ്ങൾ ഗ്രാമാന്തരീക്ഷത്തിൽ ചൊല്ലി ആ ഗ്രാമാന്തരീക്ഷത്തെ ചൈതന്യവത്താക്കുമ്പോൾ അവ ഈ ഗാനങ്ങൾ എന്ന് പറയുന്നു വാനപ്രസ്ഥത്തിന് പോയ കുടുംബനാഥൻ സന്യാസി വാനപ്രസ്ഥത്തിലിരുന്ന് മോക്ഷത്തിനു വേണ്ടി അനുഷ്ഠിക്കുന്ന യജ്ഞകർമ്മങ്ങൾക്ക് ആരണ്യകീയ ഗാനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് മനസ്സിൽ ചൊല്ലുന്നതും അതേ സ്ഥാനത്ത് വ്യക്തമായി അനുഭവിച്ചറിയാൻ സാധിക്കുന്ന നെർവസ് ഇമ്പൾസ് ഉണ്ടാക്കുന്നതുമായ ഗാനങ്ങളും സാമവേദത്തിലുണ്ട് ഇവ ഊഹ്യ ഗാനങ്ങളാണ് അതേ സ്ഥാനത്ത് സ്വകാര്യമായി എല്ലാവരുടെയും മുമ്പിലല്ലാതെ യജ്ഞകർമ്മത്തിൽ യജ്ഞത്തിലെ ഋത്വിക്കുകൾ മാത്രം കേൾക്കേ പ്രധാനികളായ യജമാനന്മാരും യജമാന പത്നിയും മാത്രം കേൾക്കുവാൻ പാകത്തിന് സാമഗാനങ്ങൾ ആലപിക്കുവാനുള്ള നിയമങ്ങളുണ്ട് അത്തരത്തിൽപ്പെടുന്ന സാമഗാനങ്ങളാണ് ഊഹഗാനങ്ങൾ എന്ന് പറയുന്നത് അതായത് സാമവേദം ആലപിക്കുന്ന രീതിയിൽ തന്നെ ഗ്രാമഗീയ ഗാനങ്ങളും ആരണ്യഗീയ ഗാനങ്ങളും ഊഹഗാനങ്ങളും ഊഹ്യഗാനങ്ങളും അടങ്ങുന്നു ഇവയെല്ലാം പഠിച്ച് ഇവയെല്ലാം അറിഞ്ഞ് ഇവയെല്ലാം ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് ഗന്ധർവവേദം എന്ന സംഗീതവേദത്തിൻ്റെ ആധാരശിലയായ സാമവേദത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതികഠിനമായ പഠന പന്ഥാവുകളിലൂടെ നയിക്കപ്പെടേണ്ട ഈ സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ മുകളിലേക്കും സപ്തസ്വരങ്ങൾ താഴത്തേക്കുമുണ്ടെന്ന് പറയുന്നു നന്നേ ചെറുപ്പം മുതൽക്ക് പഠനം ആരംഭിക്കേണ്ട സാമവേദം ഇന്ന് ശുഷ്കിച്ച് പഠിക്കുവാൻ കൂടുതൽ വിദ്യാർത്ഥികളില്ലാതെ ഉള്ളവരെ ആദരിക്കപ്പെടാതെ അവശേഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത്യുജ്വലങ്ങളായ ലെവലിലേക്ക് ഉയരണം ഭാരതീയ സംസ്കൃതി പുനരുത്ഥാനം നേടുന്ന ഈ അവസരത്തിൽ സംഗീതത്തിൻ്റെ ശിലയായി നിൽക്കുന്ന സാമവേദം എത്ര കഠിനമാണെങ്കിൽ പോലും കഠിന അനുഷ്ഠിക്കുന്ന ഭാരതീയർക്ക് പഠനം ഇന്നും തപസ്യയായിരുന്നു ഞാനും നിങ്ങളും സാമവേദത്തിൻ്റെ ശബ്ദം കേട്ട് ശരീരത്തിലും ഉണ്ടാകുന്ന ചൈതന്യത്തെ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് ഭാരതീയ ചൈതന്യവും ഭാരതീയ സംസ്കൃതിയും ഭാരതീയ ചിന്താധാരയും പുനർനവീകരണത്തിന് വിധേയമായി പുനരുദ്ധാനത്തിന് വിധേയമാകുന്നത് ഇന്ന് കേരളത്തിൽ യജ്ഞവൽക്യ ശിക്ഷ പ്രകാരം സാമവേദം ആലപിക്കുവാൻ സാധിക്കുന്ന ഏതാനും വേദപണ്ഡിതന്മാർ മാത്രമാണുള്ളത് അത് തിരുവനന്തപുരത്ത് അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രം ശൗനക ശിക്ഷ പ്രകാരം സാമവേദം ആലപിക്കുന്നവർ മലപ്പുറത്തും തൃശ്ശൂരിലും ഏതാനും പേരുണ്ട് വയോവൃദ്ധന്മാരായ അവരിൽ നിന്നും ഈ സാമഗാനത്തെയും മഹത്വമേറിയ സന്ദേശത്തെയും സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല ഒരു പക്ഷേ സാമഗാനത്തിൻ്റെ എല്ലാ തന്തുക്കളും അടുത്ത തലമുറയ്ക്ക് ലഭിക്കാത്ത വിധം തന്നെ അവ നഷ്ടപ്പെട്ടു പോകും അത് സംഭവിക്കരുത് ഈ യജ്ഞം നിർവഹിക്കുവാൻ തിരുവനന്തപുരത്തെ അനവധി ശാസ്ത്രജ്ഞന്മാരും അനവധി പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരും മുമ്പോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചാരിതാർത്ഥ്യം നൽകുന്ന വസ്തുതയാണ് ഈ സാമഗാനം ആലപിച്ചത് വയോവൃദ്ധനും ജ്ഞാനശ്രേഷ്ഠനും അതേ നിലവാരത്തിൽ തന്നെ സാമാന്യ ജനതയ്ക്ക് പ്രാപ്യനുമായ പുരോഹിതനായ ശേഷ അയ്യങ്കാർ തിരുവനന്തപുരത്ത് താമസിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാൻകൂറിലെ ഉദ്യോഗസ്ഥനായ ശ്രീ ഭാസ്കരനും അതിപ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് വെങ്കിടാചലവും ആലപിച്ച സാമഗാനങ്ങളാണ് നിങ്ങൾ ഇതിലൂടെ കേട്ടത് അവരെ കാണുകയും അവരിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുകയും സാമഗാനത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഭാരതീയ സംസ്കൃതി കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് ജഗതീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാമഗാന കാസറ്റ് ലോകസമക്ഷം സമർപ്പിക്കുന്നു അറിയാനും അറിയിക്കാനുമുള്ള പന്ഥാവിൽ നിങ്ങൾക്കും ഒരു വിളക്ക് കത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശ്വസി എന്ന് ആശംസിക്കുന്നു നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് ജ്വലിച്ചുകൊണ്ട് പ്രഭ പരത്തി ജീവിക്കുക നിരന്തരം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ ഒരു യജ്ഞമാണ് ലോകത്തിന് പ്രഭ പരത്തി പ്രകാശം പരത്തി ചൈതന്യം നൽകി ലോക നന്മയ്ക്കായി നമ്മുടെ പൈതൃകത്തിൻ്റെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുന്നത് എന്റെ വിനീത പ്രണാമം